പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഹിന്ദു ധർമ്മത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെയും ദുരാചാരങ്ങളെയും കുറിച്ചാണ് ഈ ചോദ്യങ്ങൾ ഏതാണ്ട് പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഒരു ധർമ്മം അനസ്യൂതമായി പ്രവഹിച്ചു കൊണ്ടുവന്നതാണ് വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും അതുപോലെ വേദാംഗങ്ങളും ഉപവേദങ്ങളും ഉപാംഗങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും അടങ്ങിയ ഒരു മഹാസ്രോതസ്സിൽ പതിനായിരം വർഷത്തെ പാരമ്പര്യം വഹിച്ചു കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറിൽ പരം തലമുറകൾ കൈമാറി കൈമാറി വന്ന ആചാര വിചാര വിശ്വാസ പ്രമാണങ്ങളിൽ കടന്നുകൂടിയ അനവധി അന്ധവിശ്വാസങ്ങളുണ്ട് ദുരാചാരങ്ങളുണ്ട് അത് സത്യവുമാണ് കാലക്രമത്തിൽ ഗണിതശാസ്ത്രത്തെ നവീകരിക്കുന്നത് പോലെ കാലാന്തരേതു സംസ്കാരശ്ചിന്യതാം ഗണകോത്തമൈഹി ഗണകോത്തമന്മാര് ഉത്തമന്മാരായ ഗണിതജ്ഞന്മാര് ഗണിതത്തിൽ പോലും സംസ്കരിച്ച് ശുദ്ധീകരണം നടത്തണമെന്ന് ആഹ്വാനം ചെയ്ത ഭാരതത്തില് ശുദ്ധീകരിക്കപ്പെടാതെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യപ്പെടാതെ അനവധി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമുണ്ട് അവയെക്കുറിച്ചുള്ള ആദ്യത്തെ ചോദ്യം ഇവിടെ വിവരിക്കാം ബ്രാഹ്മണ മേധാവിത്വം ഭാരതത്തിൽ എന്നും നിലനിന്നിരുന്നില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഭാരതത്തില് ബ്രാഹ്മണ മേധാവിത്വം നിലനിന്നിരുന്നില്ല ഇന്ന് നാം വിവരിക്കുന്ന രീതിയിലുള്ള ബ്രാഹ്മണ മേധാവിത്വം ആയിരുന്നില്ല പണ്ട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ ജന്മനോ ജായതേ മർത്യ കർമ്മണാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേനൈവ ബ്രാഹ്മണ ജന്മം കൊണ്ട് എല്ലാവരും സാധാരണ മനുഷ്യൻ കർമ്മം കൊണ്ട് രണ്ടാം ജന്മം നേടി ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണനായി തീരുന്ന വ്യക്തികളെയാണ് എന്ന് പറഞ്ഞിരുന്നത് പരിശുദ്ധവും പതിനാറ് തത്വചിന്തകളുടെയും കർമ്മധാരകളുടെയും അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ്യത്തെയാണ് ബ്രാഹ്മണർ എന്നവർ പഠിച്ച് അനുശാസിച്ച് ജീവിതത്തിൽ അലിയിച്ച് ജീവിക്കേണ്ട ആധാരശിലകളായി വർദ്ധിച്ചിരുന്നത് അവരെയാണ് ഉത്തമന്മാരായ പ്രൊഫസർമാര് അധ്യാപകർ ബ്രാഹ്മണർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അവരുടെ മേധാവിത്വം ഭാരതത്തിൽ എന്നും നിലനിന്നിരുന്നത് കൊണ്ട് മാത്രമാണ് വേദങ്ങളും ബ്രാഹ്മണങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം രചിക്കപ്പെട്ടത് ജന്മം കൊണ്ട് ബ്രാഹ്മണരായ അച്ഛനും ബ്രാഹ്മണനായ ബ്രാഹ്മണരായ അമ്മയ്ക്കും ജനിച്ച വ്യക്തിയായിരുന്നില്ല പണ്ടത്തെ ബ്രാഹ്മണർ ഭാരതത്തിൽ അതുകൊണ്ടാണ് ബ്രാഹ്മണ മേധാവിത്വം ഇന്ന് ഉദ്ദേശിക്കുന്ന രീതിയിൽ അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അതിന് പ്രധാന ഉദാഹരണം തന്നെ വേദവ്യാസൻ മത്സ്യ ഗന്ധിയുടെ പുത്രനായി ജനിച്ച വ്യക്തിയാണ് ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ച വ്യക്തിയായിരുന്നില്ല വേദത്തെ നാലായി തിരിച്ച് ഋഗ്വേദം യജുർവേദം സമവേദം അഥർവവേദം എന്നിപ്രകാരം വിഭജിച്ച് വിഷയങ്ങളെ അവതരിപ്പിച്ച് ഇന്നും അനുശാസിക്കാൻ പാകത്തിന് വേർതിരിച്ച് തന്നതുകൊണ്ടാണ് കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസന് നാം ആ പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമേ വേദം പഠിക്കാവൂ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ അല്ലാതിരുന്ന വ്യക്തിയായിരുന്നു വേദവ്യാസൻ ജന്മം കൊണ്ട് പക്ഷേ കർമ്മം കൊണ്ടും അറിവുകൊണ്ടും ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്ന വ്യക്തിയാണ് വിശ്വാമിത്രൻ ക്ഷത്രിയനായിരുന്നു വിശ്വാമിത്രനാണ് ഋഗ്വേദത്തിലെ പകുതിയിൽ കൂടുതൽ മന്ത്രങ്ങൾ എഴുതിയിരുന്നത് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ക്ഷത്രിയനായ വിശ്വാമിത്രൻ ഗായത്രി ഉൾപ്പെടെയുള്ള മന്ത്രങ്ങൾ എഴുതാൻ യോഗ്യനാണെങ്കിൽ വേദം പഠിക്കാൻ ക്ഷത്രിയന് സർവദാ യോഗമുണ്ട് മഹീദാസ ഐതരേയൻ എന്ന ചണ്ടാളവംശത്തിൽ ജനിച്ച വ്യക്തിയാണ് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്ന് ബ്രാഹ്മണനായി തീർന്ന് ഐതരേയ ഉപനിഷത്തും മഹൈതരേയ ഉപനിഷത്തും ഐതരേയ ആരണ്യകം ബ്രാഹ്മണം തുടങ്ങിയ അതിഗഹനമായ ഗ്രന്ഥങ്ങൾ രചിച്ചത് അദ്ദേഹവും ജന്മം കൊണ്ട് ബ്രാഹ്മണനായിരുന്നില്ല അതുപോലെ ശ്രീരാമൻ ജന്മം കൊണ്ട് ക്ഷത്രിയനായിരുന്നു അനവധി യാഗങ്ങൾ നടത്തിയ ആരാധ്യനായ ഈശ്വരാവതാരമായി നാം കണക്കാക്കുന്ന ശ്രീരാമനും ബ്രാഹ്മണ്യത്തിൽ ജനിച്ച വ്യക്തിയല്ല ശ്രീകൃഷ്ണൻ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ യാദവനാണ് യാദവൻ ഷെഡ്യൂൾ പ്രകാരം O B C other backward കമ്മ്യൂണിറ്റിയിൽ ജനിച്ച വ്യക്തിയാണ് ഇപ്രകാരം ഭാരതീയ ആരാധ്യരായ ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നവരുടെ പരമ്പര അനാധി വർഷങ്ങൾക്ക് മുൻപ് മാത്രമുണ്ടായിരുന്നതല്ല ഇന്നും അതേപോലെ നിലനിൽക്കുന്നതാണ് വിവേകാനന്ദനും അരവിന്ദ മഹർഷിയും നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും ഇന്ന് ജീവിച്ചിരിക്കുന്ന സായിബാബയും മാതാ അമൃതാനന്ദമയ്യും ചിന്മയാനന്ദൻ മരിച്ചുപോയ ചിന്മയാനന്ദനും ആരും തന്നെ ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ചവരായിരുന്നില്ല ജനിച്ചവരല്ല മറിച്ച് അവരവരുടെ അറിവ് കൊണ്ട് അവരവരുടെ ജ്ഞാനം കൊണ്ട് ആത്മീയ ബലം കൊണ്ട് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്നവരായിരുന്നു അതാണ് ഭാരതീയ ബ്രാഹ്മണ മേധാവിത്വത്തെ സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കുവാനുള്ളത് എല്ലാവർക്കും ബ്രാഹ്മണ്യത്തിലേക്ക് ഉയരാമെന്ന് ധർമ്മശാസ്ത്രം ഇപ്രകാരം വിവരിക്കുന്നുണ്ട് ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത് ബ്രാഹ്മണോപി ക്രിയാഹീന ശൂദ്രാത് പ്രത്യവരോ ഭവേത് കർമ്മശീലം കൊണ്ട് ധർമ്മങ്ങളുടെ അനുശാസനം കൊണ്ട് ബ്രാഹ്മണ മാതാപിതാക്കന്മാർക്ക് ജനിക്കാത്ത വ്യക്തികളായ ആർക്ക് വേണമെങ്കിലും ശൂദ്രന് പോലും ആ സൗശീല്യവും കർമ്മഫലവും കൊണ്ട് ബ്രാഹ്മണനേക്കാൾ എത്രയോ ഉയരുവാൻ സാധിക്കും ബ്രാഹ്മണനാണെങ്കിലും കർമ്മം ചെയ്യാതെ വരികയാണെങ്കിൽ ധർമാനുശാസന പ്രകാരം ജീവിക്കാതെ വരികയാണെങ്കിൽ അദ്ദേഹം ശൂദ്രനേക്കാൾ എത്രയോ താഴെയാണ് എന്ന് ധർമ്മശാസ്ത്രം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം ഭാരതത്തില് മുപ്പത്തിമു കോടി ദേവന്മാരുണ്ട് ഇവരെ ഉപാസിക്കാൻ വളരെ വിഷമമുള്ള കാര്യമല്ലേ എന്നുള്ളതാണ് മുപ്പത്തിമു കോടി ദേവന്മാരെന്നുള്ളത് ഭാരതീയ ദേവന്മാരുടെ ഈശ്വര സങ്കല്പത്തിൻ്റെ സംഖ്യാപരമായ വിവരണമല്ല എല്ലാ ചരാചരങ്ങളിലും ഒന്ന് ബൈ മൂന്ന് ഭാഗം ഈശ്വരീയ ചൈതന്യവും ഒന്ന് ബൈ മൂന്ന് ഭാഗം സ്വതസിദ്ധമായ മാനവ ചൈതന്യവും ഒന്ന് ബൈ മൂന്ന് ഭാഗം രാക്ഷസീയമായ വാസനയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന് നൽകാവുന്ന ഒരു മറുപടി ഏതാണ്ട് നൂറിൽ ഒന്ന് ബൈ മൂന്ന് എന്ന് പറയുമ്പോൾ മുപ്പത്തി മൂന്ന് കോടി എന്ന വാക്കിൻ്റെ അർത്ഥം കോർണർ അഥവാ ഭാഗം എന്നെല്ലാം വരും മുപ്പത്തി മുക്കോടി എന്ന് പറയുമ്പോൾ സർവജീവജാലങ്ങളിലും സാത്വിക ഗുണമുള്ളവർ ഏതാണ്ട് ഒന്ന് ബൈ മൂന്ന് ഭാഗം വരും രാജസീക ഗുണമുള്ളവർ ഒന്ന് ബൈ മൂന്ന് ഭാഗം അതുപോലെ തന്നെ രാക്ഷസീയ സ്വഭാവമുള്ളവർ താമസ ഗുണമുള്ളവർ ഒന്ന് ബൈ മൂന്ന് ഭാഗം വരും എന്നുള്ളതാണ് അതിൽ വ്യക്തമാക്കുന്നത് ശ്രീകൃഷ്ണന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ട് എന്ന് പറയുന്നത് വിശ്വസനീയമാണോ ശ്രീകൃഷ്ണന് പതിനാറായിരത്തി എട്ട് ഭാര്യമാരില്ല ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കൂടി പ്രവർത്തിച്ചതാണ് ഇപ്രകാരം ഒരു സംഖ്യ വരാൻ കാരണം നരകാസുരൻ്റെ ജയിലിൽ വസിപ്പിച്ചിരുന്ന പതിനാറായിരമോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ സ്ത്രീകളെ നരകാസുരനെ നശിപ്പിച്ച് ശ്രീകൃഷ്ണൻ മോചിപ്പിക്കുകയുണ്ടായി നരകാസുരവധത്തിനു ശേഷം മോചിപ്പിക്കപ്പെട്ട സ്ത്രീകൾ സ്വഗൃഹങ്ങളിലേക്കും സ്വസമൂഹങ്ങളിലേക്കും തിരിച്ചു പോയപ്പോൾ ആ സമൂഹം അവരെ അക്സെപ്റ്റ് ചെയ്തില്ല സ്വീകരിച്ചില്ല അതിന് സ്വാഭാവികമായ കാരണമുണ്ട് കുറേ കാലം ഒരു രാജാവിൻ്റെ ജയിലിൽ കിടന്ന സ്ത്രീകൾ ചാരിത്രപരമായും സംശുദ്ധിപരമായും സംശയിക്കപ്പെടുന്നത് കൊണ്ട് സമൂഹം അവരെ സ്വീകരിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് പണ്ടത്തെയും ഇന്നത്തെയും നിയമം അങ്ങനെ സമൂഹം തിരസ്കരിച്ച സ്ത്രീകൾ ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്ന് തങ്ങളെ വീണ്ടും ജയിലിൽ ജയിലിലടക്കണമെന്നും സമൂഹം ഞങ്ങളെ ബഹിഷ്കരിച്ചു എന്നും വിവരിക്കുകയാണ് ഉണ്ടായത് അത് സ്വീകരിച്ച് ശ്രീകൃഷ്ണൻ ഈ സ്ത്രീകൾക്ക് രാജപത്നിമാരുടെ പദവി നൽകി അവരെ ഉയർത്തുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇതിന് തുല്യമായി നടന്നിരിക്കുന്നത് ഒരു സംഭവം ചൈനയിൽ മാത്രമാണ് ഇത് ഞാൻ നേരത്തെയുള്ള എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുമുണ്ട് ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിന് ശേഷം ഏറ്റെടുത്ത മാവോ സേത്തുങ് ജയിലിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെ മോചിപ്പിച്ചപ്പോൾ അവരെ സമൂഹം സ്വീകരിക്കാതെ വന്നതുകൊണ്ട് നാഷണൽ വിമൻ സ്റ്റാറ്റസ് നൽകി അവർക്ക് ജോലിയിൽ റിസർവേഷൻ നൽകുകയും അവരെ വിവാഹം കഴിക്കുന്നവർക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തുകയും അവരുടെ ഇൻകം ടാക്സിലും സെയിൽ ടാക്സിലും പ്രത്യേകമായ റിഡക്ഷൻ കൊടുത്ത് സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയും ചെയ്തു അപ്രകാരം ശ്രീകൃഷ്ണൻ ഈ നരകാസുരൻ്റെ ജയിലിൽ കഴിഞ്ഞ സ്ത്രീകൾക്ക് നാഷണൽ വിമൻ സ്റ്റാറ്റസ് കൊടുക്കുന്നത് പോലെയാണ് രാജാവിൻ്റെ പത്നിമാരുടെ പദവി നൽകി അവർക്ക് അംഗീകാരം കൊടുത്തത് അംഗീകരിപ്പിച്ചത് സമൂഹത്തെ കൊണ്ട് അതാണ് ശ്രീകൃഷ്ണന്റെ ഭരണ പരിഷ്കർത്താവ് സമൂഹ പരിഷ്കർത്താവ് എന്ന നിലയിൽ ശോഭിക്കുന്ന ഒരു കർമ്മം അതല്ലാതെ ശ്രീകൃഷ്ണൻ എന്നല്ല ലോകത്തിലെ ആർക്കും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യർക്കും പതിനാറായിരത്തെട്ട് ഭാര്യമാരെയും കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ളത് വസ്തുത മാത്രമാണ് ശ്രീരാമൻ ബാലിയെ മരത്തിൻ്റെ ഒളിവിൽ കൊണ്ട് അമ്പെയ്ത് കൊന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ശ്രീരാമന് അപ്രകാരം ചെയ്യേണ്ട ആവശ്യമില്ല അതിശക്തനും അത്യുജ്വലനും ചൈതന്യവാനും ബലവാനായും ഉള്ള രാവണനെ നേർക്ക് നേർ യുദ്ധം ചെയ്ത് വധിക്കാൻ കഴിവുണ്ടായിരുന്ന ശ്രീരാമൻ അപ്രകാരം ചെയ്യാൻ കാരണം ബാലി ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ശക്തനായിരുന്നു അദ്ദേഹത്തിന് കഥയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ആരെല്ലാം യുദ്ധം ചെയ്താലും ആ വ്യക്തിയിൽ നിന്ന് ഇരട്ടി ശക്തി ബാലിയിലേക്ക് പ്രവഹിക്കും എന്ന ഒരു പ്രത്യേക വരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആധുനിക ബയോകെമിസ്ട്രി പ്രകാരമോ രസതന്ത്ര ശാസ്ത്രപ്രകാരമോ മറ്റേതെങ്കിലും ശാസ്ത്രപ്രകാരമോ ഈ വരത്തിൻ്റെ വാലിഡിറ്റി സത്യാവസ്ഥ തെളിയിക്കുവാൻ സാധ്യമല്ല എന്നാലും ആ ഇതിഹാസത്തിൻ്റെ ഭാഗമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ ശ്രീരാമൻ ബാലിയെ അമ്പെയ്ത് വീഴ്ത്തിയതിന് ശേഷം അടുത്ത് ചെന്ന് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് അടുത്ത ജന്മത്തിൽ ഞാൻ ശ്രീകൃഷ്ണനായി അവതരിച്ച് കംസവധത്തിനായി വീണ്ടും വരുമ്പോൾ അന്ന് ഇന്ന് ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്താർത്ഥം നീ ഒരു വേടനായി ജനിച്ച് എന്നെ തിരിച്ച് അസ്ത്രമെയ്ത് നമുക്കൊരുമിച്ച് സ്വർഗാരോഹണത്തിന് അവസരമുണ്ടാകും നിന്റെ ചൈതന്യം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ബാലിയുടെ ചൈതന്യത്തെ സ്വീകരിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ അവതാരത്തിൽ യാദവ വംശം നശിച്ചതിനു ശേഷം കാട്ടിൽ പ്രവേശിച്ച ശ്രീകൃഷ്ണൻ അന്ത്യവിശ്രമം കൊള്ളാൻ തുടങ്ങുന്ന സമയത്ത് കാലിൽ ജരൻ എന്ന വേടന്റെ അസ്ത്രമേൽക്കുകയും അത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു ആ സമയത്ത് ജരനെ വിളിച്ച് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ മരത്തിൻ്റെ ഒളിവിൽ നിന്നുകൊണ്ട് നിന്നെ അസ്ത്രമെയ്തതിന് പകരം ഈ ജന്മത്തിൽ നിനക്ക് അവസരം കിട്ടി അധർമ്മം ആരു ചെയ്താലും തെറ്റ് ആരു ചെയ്താലും അത് പ്രായശ്ചിത്തത്തിലൂടെ പരിഹരിക്കുകയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് രണ്ടു പേർക്കും സ്വർഗാരോഹണത്തിന് സമയമായി നിന്റെ ജന്മലക്ഷ്യവും തീർന്നു എൻ്റെ അവതാര ലക്ഷ്യവും തീർന്നു നമുക്ക് ഒരുമിച്ച് തിരിച്ച് യാത്രയാകാം എന്ന് അവർ തമ്മിലുള്ള സംവാദത്തിലൂടെ വിവരിക്കുന്നുണ്ട് അപ്രകാരമാണ് ശ്രീരാമൻ്റെ ബാലിയുടെയും കഥ അവസാനിക്കുന്നത് അടുത്ത ചോദ്യം പുരാണ കഥകളിൽ ധാരാളം കാര്യങ്ങൾ അവിശ്വസനീയമായി കാണുന്നുണ്ട് പലതും ആധുനിക ലോകത്തിൽ ശാസ്ത്രീയമായോ ചരിത്രപരമായോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു അതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതാണ് ചോദ്യം പുരാണ കഥകൾ പതിനെട്ട് മഹാപുരാണങ്ങളിലൂടെയും പതിനെട്ട് ഉപപുരാണങ്ങളിലൂടെയും വിവരിച്ചിരിക്കുന്നു അതിൽ കുറേ വസ്തുതകൾ ചരിത്രപരമായ സത്യങ്ങൾ അടങ്ങുന്നതാണ് അതുകൂടാതെ ധാരാളം വസ്തുതകൾ ദേശത്തിൻ്റെ ജിയോഗ്രഫിക്കൽ പാറ്റേണിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഓരോ രാജ്യങ്ങളുടെയും ഭാഷകളുടെയും പ്രത്യേകതകളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് ഓരോ ജനസമൂഹത്തെയും കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അങ്ങനെ നാല് വിഭാഗത്തിൽപ്പെടുന്ന ഇൻഫർമേഷൻസ് പുരാണത്തിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ് അഞ്ചാമത്തേത് കഥകളാണ് ഈ കഥകളുടെ വിവരണങ്ങൾ പ്രത്യേകിച്ചും ചില അവതാരങ്ങളുടെയും ഈശ്വര ഈശ്വരസങ്കല്പങ്ങളുടെയും കാര്യത്തിൽ അവയെല്ലാം തന്നെ ധാർമ്മിക ബോധം വരുത്തുവാൻ വേണ്ടി ഒരു മധുരത്തിൻ്റെ കോട്ടിംഗ് കൊടുത്ത് ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ പാകത്തിന് നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളാണ് പുരാണ കഥകൾ ഞാൻ കുറച്ചു മുമ്പ് വിവരിക്കുകയുണ്ടായി അതിനെക്കുറിച്ച് പുരാണ കഥകൾ ശാശ്വതമായ സത്യങ്ങളോ സത്യവേദ പുസ്തകത്തിൻ്റെ വിവരണങ്ങൾക്ക് തുല്യമോ ആയി ഒരു കാരണവശാലും എടുക്കരുത് പുരാണങ്ങൾ റഫറൻസിനോ കൊട്ടേഷനോ വാഗ്വാദത്തിനോ എക്സാമ്പിളായിട്ട് ഉപയോഗിക്കാറുമില്ലാത്തത് കൊണ്ടാണ് പുരാണമിത്യേവ ന സാധു സർവം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പുരാണത്തെ ശാശ്വത സത്യമായി കൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും പലരും കൂട്ട് ചെയ്യാതിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പുരാണത്തിൻ്റെ ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചു കുട്ടികൾക്ക് പഞ്ചതന്ത്രം കഥകളിലൂടെ ധാർമ്മിക മൂല്യങ്ങളും ശാശ്വത സത്യങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങളും പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായതുകൊണ്ട് സാധാരണക്കാർക്ക് അപ്രകാരം ഒരു ഇൻഫർമേഷൻ മനസ്സിൽ തങ്ങി നിൽക്കാൻ പാകത്തിന് കഥകളിലൂടെ പറഞ്ഞു കൊടുക്കുന്നതാണ് പുരാണ കഥകൾ ഉദാഹരണമായിട്ട് ശിബി ചക്രവർത്തിയുടെ തന്നെ എടുക്കാം അദ്ദേഹം പരുന്തുമായി സംസാരിക്കുന്നു പ്രാവുമായി സംസാരിക്കുന്നു പരുന്ത് അഗ്നിയായിരുന്നു പ്രാവ് ഇന്ദ്രനോ മറ്റോ ആയിരുന്നു ഇതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ ഒരു വസ്തുതയാണ് ശിബി ചക്രവർത്തിക്ക് പരുന്തുമായി സംസാരിക്കാൻ സാധ്യല്ല പ്രാവുമായും സംസാരിക്കാൻ സാധ്യല്ല അവർ തിരിച്ചും സംസാരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല പിന്നെ എന്തിനാ ഈ കഥ പറഞ്ഞത് ജീവജാലങ്ങളോട് രാജാവിനുണ്ടായിരിക്കേണ്ട ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ബാധ്യത അവയിൽ ഉണ്ടാക്കേണ്ട ഹിംസാവാദം സ്വയം ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത അത് പ്രകടമാക്കേണ്ട രീതി ഇതെല്ലാം സാധാരണക്കാരുടെ എത്തുന്നത് ഇപ്രകാരമുള്ള സന്ദേശങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇതിഹാസങ്ങൾ വരെ മഹാഭാരതവും രാമായണവും വരെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് അല്പാൽപ്പം ധാർമ്മിക മൂല്യങ്ങൾ അറിയിക്കാനുള്ള കഥകളും കൊടുത്തിട്ടുണ്ട് ഇതിന് കാരണം നാം നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്ന സമയത്ത് അച്ഛനോട് അമ്മയോട് ഭാര്യയോട് സഹോദരന്മാരോട് സഹോദരിമാരോട് മറ്റു ബന്ധുക്കളോട് പ്രജകളോട് അയൽക്കാരോട് എപ്രകാരമാണ് പെരുമാറേണ്ടത് അവരോട് സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് എന്ന് ഉള്ള വസ്തുതകൾ ഒരു പുസ്തകത്തിൽ എഴുതി വായിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഓർമ്മയുടെ മണ്ഡലത്തിൽ സ്മൃതി മണ്ഡപത്തിൽ എപ്പോഴും ഇരിക്കണമെന്ന് നിർബന്ധമില്ല അതേ സ്ഥാനത്ത് അവതാരപുരുഷനായ ശ്രീരാമൻ അച്ഛനോടും അമ്മയോടും കുടുംബാംഗങ്ങളോടും പ്രജകളോടും പെരുമാറിയത് എപ്രകാരമാണ് എന്ന് കഥകളിലൂടെ അവതരിപ്പിക്കുകയാണെങ്കിൽ വസ്തുതാപരമായി അവതരിപ്പിക്കുകയാണെങ്കിൽ ഇന്നും നമ്മുടെ സ്മൃതിമണ്ഡലത്തെ അതുണ്ടാകും അതുകൊണ്ടാണ് ഈ കഥകൾ ഭാരതത്തിൽ ഏറ്റവും വാല്യുവബിൾ ട്രഷറി ആണ് എന്ന് പറയുന്നത് ധർമ്മസന്ദേശം ധർമ്മശാസ്ത്രത്തിന്റെ ഇരുപത്തിയൊൻപത് പുസ്തകങ്ങളിലൂടെ എഴുതി കയ്യിൽ തരികയാണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ബുക്ക് ഷെൽഫിൽ വയ്ക്കും കഥാപുസ്തകം ഏറ്റവും പ്രായമായ വ്യക്തി മുതൽക്ക് സാധാരണക്കാരൻ വരെ വായിക്കുവാൻ സന്തോഷവും സംതൃപ്തിയും ചൈതന്യവും കാണിക്കുന്നത് കൊണ്ടാണ് കഥകളിലൂടെ ഈ ധർമ്മശാസ്ത്ര വിഷയങ്ങൾ ശാസ്ത്രീയ വിഷയങ്ങൾ സാമൂഹിക മാനവരാശിയുടെ ചൈതന്യവത്തായ സന്ദേശങ്ങൾ നമുക്ക് തരുന്നത് ആ പുരാണങ്ങളെ ഇതിഹാസങ്ങളെ മാറ്റി നിർത്തണം ആ പതിനെട്ട് മഹാപുരാണങ്ങളെയും പതിനെട്ട് ഉപപുരാണങ്ങളെയും കാണേണ്ടതും പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും വിശകലനം ചെയ്യേണ്ടതും അപ്രകാരം തന്നെയാണ് വീണ്ടും ഞാൻ ഒരു സംസ്കൃത ശ്ലോകം കൂട്ടിയാണ് ആ സംസ്കൃത ശ്ലോകത്തിന് ആധാരഭൂതമായ ചോദ്യം ചോദിച്ചത് പരീക്ഷിത് മഹാരാജാവ് ശ്രീമദ് ഭാഗവതം മുഴുവനും കേട്ടതിന് ശേഷം അദ്ദേഹം കരയാൻ തുടങ്ങി അപ്പോൾ ഭാഗവത കർത്താവായ ശ്രീശുഖ ബ്രഹ്മഋഷി ചോദിച്ചു എന്തിനാ അങ്ങ് കരയുന്നത് അപ്പൊ പരീക്ഷിത്ത് മഹാരാജാവ് ഉത്തരം പറഞ്ഞു ഈ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന അനവധി രാജാക്കന്മാരുടെ കർമ്മങ്ങളും ധർമ്മങ്ങളും ചര്യകളും വായിച്ചപ്പോൾ എനിക്കിപ്പോൾ ദുഃഖം തോന്നുന്നു എന്താ ദുഃഖം തോന്നുന്നത് അവരെ പോലെ ആവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എൻ്റെ ജീവിതം കഴിയാറായല്ലോ മാനവരാശിക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്ന് എന്ന് വിലപിച്ച പരീക്ഷിത്ത് മഹാരാജാവിനോട് ശ്രീ സുഖബ്രഹ്മർഷി പറഞ്ഞു ഭാഗവതത്തിലെ കഥ എന്ന് മാത്രമല്ല പുരാണങ്ങളിലെ കഥകൾക്കെല്ലാം സന്ദേശം നിങ്ങളിലെത്തിക്കുക എന്ന ഉദ്ദേശമേ ഉള്ളൂ അതുകൊണ്ട് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ അറിവുണ്ടാകണം അത് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിലുണ്ടാകണം അതുപോലെ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകണം മാനവരാശിയുടെ കൗമാരം യൗവനം ജരാതദാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര നമുഖ്യതി ചെറിയ കുട്ടിയായി വളർന്ന് വലുതായി വിവാഹിതനായി അവസാനം ഗൃഹസ്ഥനായി അവസാനം ജര യാത്രയാവുന്ന സമയത്ത് ജീവിതത്തോടും കുടുംബത്തോടും ബന്ധുക്കളോടും നാം വിഷയീഭവിക്കുന്ന വസ്തുതകളോടും സാവധാനത്തിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകണം ആ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ വേണ്ടിയുള്ള സന്ദേശമാണ് കഥകളിലൂടെ തരുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ ശാസ്ത്രീയ സത്യമാണെന്ന് ധരിക്കുകയോ വേണ്ട എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുരാണ സന്ദേശം വ്യക്തമായി പുരാണം എഴുതിയ വ്യക്തിയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ വേദങ്ങൾ അപ്രകാരമല്ല അതിൽ കഥകളില്ല ശാശ്വത സത്യങ്ങളും പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ വർണ്ണനകൾ അടങ്ങുന്നതാണ് വേദമന്ത്രങ്ങൾ ആ വേദമന്ത്രങ്ങളിൽ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് കൊണ്ടാണ് അത് ശാശ്വത സത്യങ്ങളാണ് എന്ന് പറയുന്നത് അതിൽ കഥകളുടെ സന്ദേശമല്ല പ്രപഞ്ച സത്യത്തിൻ്റെ ചൈതന്യമാണ് അതിനകത്തുള്ളത് വേദമന്ത്രങ്ങൾ സ്ത്രീകൾക്കും അബ്രാഹ്മണർക്കും പഠിക്കാമോ ചൊല്ലാമോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്രാഹ്മണർ എഴുതിയ മന്ത്രം അബ്രാഹ്മണർക്ക് വായിക്കാൻ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ലാത്ത മന്ത്രങ്ങൾ പ്രപഞ്ച തേജസ്സിനെ കുറിച്ച് വിവരിക്കുന്ന വരികൾ ഇവയെല്ലാം തന്നെ എല്ലാവരുടെയും സ്വത്താണ് അത് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവനെയാണ് ബ്രാഹ്മണൻ എന്ന് തന്നെ പറയുന്നത് ബ്രാഹ്മണനായാലേ പഠിക്കാവൂ എന്നല്ല ഇത് പഠിച്ചാലേ ബ്രാഹ്മണനാകൂ എന്നുള്ളതാണ് വേദമന്ത്രങ്ങളുടെ പ്രത്യേകത അത് സ്ത്രീകൾക്ക് വായിക്കാം സ്ത്രീകൾക്കും പഠിക്കാം അബ്രാഹ്മണരെന്ന് ഇന്ന് പറയപ്പെടുന്നവർക്കും പഠിക്കാം കാരണം വേദമന്ത്രങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായി അറിയാനുള്ള ഒരു മാർഗം എന്നുള്ളത് മാത്രം ആ energy concept universal fact and essence എന്ന കൺസെപ്റ്റ് ഇവയെല്ലാമാണ് വേദമന്ത്രങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പക്ഷേ അത് ചൊല്ലുന്ന സമയത്ത് ശ്രുതിയോടുകൂടി ഉദാത്ത അനുദാത്ത സ്വരിത രേഖ ഹ്രസ്വ പ്രജേയ അനുനാശിക കമ്പ ദീർഘകമ്പ പ്ലുത ഇത്രയും സ്വരം നല്ല രീതിയിൽ ചൊല്ലിയില്ലെങ്കിൽ വേദമന്ത്ര ആലാപനത്തിൻ്റെ ഫലം എന്ന് പറയുന്ന സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും കിട്ടുകയില്ല അപ്രകാരം ഒന്ന് ലഭിക്കാൻ വേണ്ടിയാണ് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് ഏതാണോ ശാസ്ത്രീയമായി ചൊല്ലിയില്ലെങ്കിൽ ലഭിക്കാത്തത് അങ്ങനെ ശാസ്ത്രീയമായി ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളവരെയാണ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് അപ്രകാരമാണ് സ്ത്രീകളും മറ്റുള്ളവരും വേദമന്ത്ര പഠനങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മാറിയത് അതേ സ്ഥാനത്ത് ചട്ടമ്പിസ്വാമിയും നാരായണ ഗുരുവും ചിന്മയാനന്ദനും തുടങ്ങിയ അനവധി വ്യക്തികൾ അരവിന്ദ മഹർഷിയും വിവേകാനന്ദനും വരെ വേദങ്ങളുടെ ഭാഗമായ അവിഭാജ്യ ഘടകമായ ഉപനിഷത്തുക്കൾ തലങ്ങും വിലങ്ങും ബൈഹാർട്ട് പഠിച്ചു കൂട്ടിയാറുണ്ട് പറയാറുണ്ട് വിവരിക്കാറുണ്ട് പഠിച്ചിട്ടുമുണ്ട് അതിൻ്റെ അർത്ഥം ബ്രാഹ്മണർക്ക് മാത്രമേ അത് ഉപയോഗിക്കാവൂ പഠിക്കാവൂ എന്നുള്ളതില്ല എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്നു ഭാരതീയ ആചാര വിചാര വിശ്വാസങ്ങളിലെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും നീക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് അടുത്തത് യഥാർത്ഥത്തിൽ രസതന്ത്രം ഊർജതന്ത്രം ജീവശാസ്ത്രം അതുപോലെ സാമൂഹിക ശാസ്ത്രം നരവംശാസ്ത്രം തുടങ്ങിയ അത്യന്താധുനിക ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ് അത് ആധുനിക വീക്ഷണത്തോടുകൂടി എഴുതിയിരിക്കുന്നതാണ് വീണ്ടും വിശകലനം ചെയ്യാനും സത്യസന്ധമായ രീതിയിൽ വിലയിരുത്തുവാനും സാധിക്കുമാറവ പഠിച്ച് ഭാരതീയ ചുറ്റുപാടുകളുമായി കോർത്തിണക്കി ഭാരതീയ വിശ്വാസങ്ങളെ അതുപോലെ ആചാരങ്ങളെ വിചാരങ്ങളെ വിശകലനം ചെയ്യണം എന്നിട്ട് അതിനകത്ത് ഒരു മനുഷ്യൻ്റെ മാനസികമായ വളർച്ചയ്ക്ക് ശാരീരികമായ വളർച്ചയ്ക്ക് കുടുംബപരമായ വളർച്ചയ്ക്ക് സമൂഹം രാഷ്ട്രപരമായ നന്മയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള ആചാര വിചാര വിശ്വാസങ്ങളെ തെരഞ്ഞെടുത്ത് ശാസ്ത്രീയമായി ഇവ നല്ലതാണ് എന്ന് വിവരിച്ചു കൊടുക്കണം അതേ സമയത്ത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നതും മാനവരാശിക്ക് ശാശ്വതമായ പ്രയോജനമില്ലാത്തതുമായ എല്ലാ ആചാരങ്ങളെയും ദുരാചാരങ്ങളാണെന്ന് മുദ്ര വെച്ച് അത് എന്തുകൊണ്ട് ദുരാചാരമാണെന്ന് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ പഠിപ്പിച്ചാൽ ദിവസങ്ങൾക്കകം ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറിക്കിട്ടും അത് വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ഇതിനകത്തൊരു ചോദ്യം തന്നെയുണ്ട് കരിനാളിൽ ആരെങ്കിലും മരിച്ചാൽ ആ വീട്ടിൽ അഞ്ചു ഉണ്ടാകും എന്ന് പറയുന്നു ഇത് എങ്ങനെയാ വിശദീകരിച്ചു കൊടുക്കേണ്ടത് അവിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ അഞ്ചു നാളുകളെയാണ് ധനിഷ്ഠാ പഞ്ചകം എന്ന് പറയുന്നത് ഈ അഞ്ച് നാളിൽ മരിച്ചാൽ ആ വീട്ടിൽ അഞ്ചു ഉണ്ടാകും എന്ന് പറയുന്നത് അന്ധവിശ്വാസം മാത്രമാണ് കാരണം ഒരു വ്യക്തി എന്ന് മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കൂടെയുള്ളവരോ ചുറ്റുപാടുമുള്ളവരോ ആ വ്യക്തിയോ അല്ല പ്രപഞ്ചത്തിൽ അദ്ദേഹത്തിന് ജന്മം നൽകിയ സമയത്ത് പ്രപഞ്ച ചൈതന്യം ജന്മം നൽകാൻ തീരുമാനിച്ചതുപോലെ ഇന്ന ദിവസം മരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാം നമുക്ക് അറിഞ്ഞുകൂടാതെ അതുകൊണ്ട് ഒരാൾ മരിച്ചാൽ മറ്റഞ്ചു പേര് മരിക്കും എന്ന് പറയുന്നത് ശുദ്ധ അന്ധവിശ്വാസമാണ് ഒരു മരണവും മറ്റൊരു മരണവുമായിട്ട് ബന്ധപ്പെടുന്നില്ല അതെല്ലാം അവരവരുടെ കർമ്മധർമ്മ ജീവിത ഫലമോ മറ്റെന്തോ ആണ് ഏതായാലും കരിനാളും മറ്റൊരാളുടെ മരണവും തമ്മിൽ ഒരു ബന്ധവുമില്ല അതുപോലെ തന്നെ ശൂലം കുത്തി നാം നൃത്തം വയ്ക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുമ്പോൾ ഈശ്വരൻ സന്തോഷിക്കുമെന്ന ധാരണയാണെങ്കിൽ അതും തെറ്റാണ് ഈ ശരീരം ക്ഷേത്രത്തെ പോലെയാണ് എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ ശൂലം തറച്ച് തുള്ളിച്ചാടി ആ ദേവപ്രീതി നടത്തുന്നത് കൊണ്ട് ഒരു ഈശ്വരനും സംതൃപ്തനാവുകയില്ല സന്തോഷവാനാവുകയില്ല അപ്രകാരം ഒരു ഈശ്വരനും ഇല്ല തന്നെ അത് കാലക്രമത്തിൽ സനാതനധർമ്മത്തിൽ വന്നു ചേർന്ന ആഗമങ്ങളായ ആഗമങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥം വന്നു ചേർന്ന ദുരാചാരങ്ങളാണ് അത് സ്വീകരിക്കേണ്ട ഒരാവശ്യവുമില്ല ആർക്കെങ്കിലും അപ്രകാരം ശൂലം തറച്ചു തുള്ളുന്നത് കൊണ്ട് ആത്മീയാനുഭൂതി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം മാത്രമാണ് അത് ആചാരത്തിൻ്റെ ഭാഗമല്ല യഥാർത്ഥത്തിൽ അതൊരു ദുരാചാരത്തിൻ്റെ ഭാഗം തന്നെയാണ് മറ്റ് ചില ദുരാചാരങ്ങൾ ഇന്ന് ദീപാവലിയുടെ അന്ന് മട്ടൺ കഴിക്കുക എന്നുള്ളതൊരു ദുരാചാരമായി വന്നിരിക്കുന്നു പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും ദക്ഷിണ കേരളത്തിലും അതുപോലെ ഉത്തര കേരളത്തിൽ ബീഫും കട്ടിയും കഴിച്ച് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദുരാചാരവും വന്നിരിക്കുന്നു ഇപ്രകാരം തന്നെയാണ് മറ്റൊരു വലിയ അതിഭീഭത്സമായ കൂടി വിവാഹത്തിൻ്റെ മുമ്പിലത്തെ ദിവസം വൈകുന്നേരം ലിക്കറും അതുപോലെ ചിക്കനും ചേർത്ത് വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ദുരാചാരം ഇതെല്ലാം ശാരീരികമോ മാനസികമോ കുടുംബപരമോ സമൂഹപരമോ ആയ നന്മയ്ക്ക് ഒരുവിധത്തിലും വിധത്തിലും ഉതകാത്ത ദുരാചാരങ്ങളായതുകൊണ്ട് അവയെ ഒരു കാരണവശാലും സ്വീകരിക്കരുത് അതെല്ലാം ദുരാചാരങ്ങളാണെന്ന് വ്യക്തമായി അറിയണം ക്ഷേത്രങ്ങളിൽ തൂക്കം നടത്തുന്നതും മനുഷ്യനെ കെട്ടി ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതും ഒരു ദേവിക്കും ഒരു ദേവനും പ്രീതി വരുത്തുന്നതല്ല അതുകൊണ്ട് അപ്രകാരമുള്ള ദുരാചാരങ്ങളും മാറ്റണം കാലക്രമത്തിൽ ഏത് നദി ഒഴുകുമ്പോഴും ചുറ്റുപാടുമുള്ള വസ്തുക്കളിൽ നിന്ന് ചെളിയും അഴുക്കും അതിൽ വന്നു ചേരുക സ്വാഭാവികമാണ് ആ നദിയെ ശുദ്ധീകരിക്കുക എന്ന പ്രക്രിയയാണ് ശ്രേഷ്ഠന്മാർ ചെയ്യാറുള്ളത് സനാതനധർമ്മത്തിൻ്റെ പ്രവാഹത്തിൽ പതിനായിരത്തോളം വർഷത്തിൻ്റെ ഈ ചലനത്തിൽ പലതും അതിനകത്ത് വന്നു ചേർന്നിട്ടുണ്ട് അത് തിരുത്താനും ശ്രമിച്ചിട്ടുണ്ട് തിരുത്താതെ അവശേഷിച്ചിരിക്കുന്ന എല്ലാവിധ അധാർമിക ദുരാചാരങ്ങളും അറിഞ്ഞു പഠിച്ചു വിശകലനം ചെയ്തു കൊടുത്ത് സമൂഹത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കേണ്ടത് യത്നിക്കേണ്ടത് മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് എറിഞ്ഞിട്ടല്ല സത്യസന്ധമായി ശാസ്ത്രീയമായി